കാത്തു നിൽക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും എത്തിയ മാധ്യമ പടയുടെ ഒരു വൻ തിരക്ക് തന്നെ പ്രസിഡന്റിന്റെ കൊട്ടാര വസതിയുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ പശ്ചിമേഷ്യയെ ഒരു കലാപ കലുഷിത സംവിധാനമാക്കി മാറ്റിയ വർഷങ്ങളായി പരിഹരിക്കാൻ കഴിയാത്ത ഫലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ഈജിപ്ഷ്യൻ രാജാവ് ഹുസ്നി മുബാറക്കന്റെ മധ്യസ്ഥതയിൽ ഫലസ്തീൻ വിമോചന മുന്നണിയുടെ പോരാളി യാസർ അറഫാത്തും അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഇഷാഖ് റബീനും തമ്മിലുള്ള സന്ധി സംഭാഷണം കെയ്റോ കൊട്ടാരത്തിൽ നടക്കുകയാണ് ആകാംക്ഷ മുട്ടിനിന്ന കുറെ മണിക്കൂറുകൾക്ക് ശേഷം രാജാവിന്റെ ഔദ്യോഗിക വസതിയുടെ മുൻവാതിൽ തുറന്നു ചർച്ചയുടെ അറിയാൻ മാധ്യമപ്പട രാഷ്ട്രത്തലവന്മാരുടെ ചുറ്റും കൂടി സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഇറങ്ങി വന്ന അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ ഇഷാഖ് റബീനോട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അറബി പത്രലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചുവത്രേ സിസ്റ്റർ ഇഷാഖ് റബീൻ ഏതാണ്ട് അരനൂറ്റാണ്ടായി ഞങ്ങളുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ കിബിലയായ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രമുറങ്ങുന്ന ഭൂമിയെ മലീവസമാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഇസ്ലാമിക ആവേശ ഞരമ്പിലൂറുന്ന അറബി പത്രലേഖകൻ ഒരു വല്ലാത്ത വികാര വിക്ഷോഭത്തോടെ ഇസാഖ് നബീനോട് ചോദിച്ചു പത്രേ അമേരിക്കയെ കൂട്ടുപിടിച്ച് സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് ഇസ്ലാമിക രാജ്യത്തെ കച്ചു തകർത്താനുള്ള നിങ്ങളുടെ ശ്രമം ഒരിക്കലും ഫലവത്താവുകയില്ല ആരൊക്കെ നിങ്ങൾക്ക് പിന്തുണ നൽകിയാലും നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ നേതാവായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്താകുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടാണ് വിട പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആ വാക്കുകൾ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്രായേലി ജൂത സമൂഹത്തിന് മുസ്ലിമീങ്ങളെ കീഴടക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ നേതാവായ അള്ളാന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞതാ ലാ തക്കൂമുസ്സാഹ ഒരിക്കലും ലോകം അവസാനിക്കുകയില്ല ലാ തക്കൂമുസ്വാ ലോകാവസാനം സംഭവിക്കുകയില്ല ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിൽ മുഖാമുഖം പോരാടുന്ന ഒരു പോരാട്ടം നടക്കും ആ പോരാട്ടം നടക്കുന്നത് വരലാത്ത ലാത്തക്കൂമുസ ആ ലോകം അവസാനിക്കുകയില്ല ആ പോരാട്ടത്തിന്റെ ഒടുവിൽ പയക്കുത്തുലകമൊരു മുസ്ലിമോൻ പാശ്ചാത്യരായ ജൂതന്മാരും മുസ്ലിമീങ്ങളും മുഖാമുഖം നടന്ന നടക്കുന്ന സംഘട്ടനത്തിൽ അതിന്റെ പരിണിതഫലമായി അവസാനം മുസ്ലിമീങ്ങൾ വിജയിക്കുകയും ആ മുസ്ലിമീങ്ങളുടെ ഏഴേഴ് പേര് കണ്ടിട്ട് ജൂതന്മാരും മുഴുവനും തോറ്റോടുകയും തോറ്റായി പരാജയത്തിന്റെ കയ്പ് നീര് കൊടുത്ത ജൂതഭടന്മാർ അവരെ പിന്തുടർന്നു വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കാടുമേടുകളുടെ ഇടയിലൂടെ ഓടുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് നേടാൻ വേണ്ടി ജൂതഭടന്മാര് മുഴുവനും വനത്തിൽ തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും കരിമ്പാറ കെട്ടുകളുടെയും പുറകിൽ പോയി ഒളിച്ചിരിക്കുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങൾ തങ്ങളുടെ മുമ്പിൽ പോയ ജൂതന്മാർ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നറിയാതെ പതറി നിൽക്കുമ്പോ ഏത് വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പാറക്കെട്ടുകളുടെയും പുറകിലാണോ ജൂതന്മാർ ഒളിച്ചിരിക്കുക ആ പാറക്കല്ലുകളും ആ വൃക്ഷങ്ങളും വിളിച്ചു പറയും യാ മുസ്ലിം യാ അബുദല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഓരോ പാറക്കെട്ടുകളും വൃക്ഷങ്ങളും വിളിച്ചു പറയും യാ മുസ്ലിം യാ അബുദല്ല ഓ അള്ളാഹുവിന്റെ അടിമയായ മുസ്ലിമേ മുസ്ലിമെ എന്റെ പുറകിൽ ഒരു ജൂതൻ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട് കടന്നു വന്നിട്ട് ഫക്കുത്തുലുഹു ഇവനെ വധിക്കുക എന്ന് യാതൊരുവിധ പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത സംസാര ശക്തിയില്ലാത്ത പാറക്കെട്ടുകളും വടവൃക്ഷങ്ങളും തങ്ങളുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ജൂതന്മാരെ യഹൂദികളെ മുസ്ലിമീങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും പക്ഷേ ഇല്ലൽ കർക്കത റസൂലുള്ള പറഞ്ഞു കർക്കത എന്ന് പറയുന്ന ഒരു വൃക്ഷമൊഴിച്ച് ആ വൃക്ഷം മാത്രം തന്റെ പുറകിൽ ജൂതന്മാരിരുന്നാൽ വിളിച്ചു കാണിച്ചു കൊടുക്കുകയില്ല കാരണം അത് ജൂതന്മാർ ആരാധിക്കുന്ന ഒരു വൃക്ഷമാ അതുകൊണ്ട് അത് മാത്രം വിളിച്ചു പറയില്ല ബാക്കി എല്ലാ വൃക്ഷങ്ങളും തങ്ങളുടെ പുറകിലിരിക്കുന്ന ജൂതന്മാരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഹബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അന്തിമ വിജയം മുസ്ലിമീങ്ങൾക്കാണ് നിങ്ങൾ എത്രത്തോളം പരാജയ ഭീരുപൂണ്ടാലും എത്രത്തോളം ഞങ്ങളെ തടുത്തു നിർത്താൻ ശ്രമിച്ചാലും ഈ മുസ്ലിമീങ്ങളുടെ അന്തിമ വിജയം നടക്കുന്നത് വരെ ലോകം അവസാനിക്കില്ലെന്ന് ഞങ്ങളുടെ സൂളുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അന്തിമ വിജയം ഞങ്ങൾക്കാണ് എന്നൊരു വല്ലാത്ത വികാര വിക്ഷോഭത്തോടെ ഈ അറബി പത്രലേഖകൻ ഇസ്രയേലിന്റെ അന്നത്തെ പ്രധാനമന്ത്രി പിന്നീട് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശ്രീ ഇഷാഖ് റബീനോട് പറഞ്ഞു കൊടുത്തു അത്രേ അള്ളാന്റെ റസൂല് പറഞ്ഞതാ ആരൊക്കെ ഒരുമിച്ച് കൂടിയാലും അന്തിമ വിജയം ഇസ്ലാമിന്റെ പക്ഷത്താണ് ആ അനിവാര്യമായ പതനത്തിന്റെ സമയത്ത് ഒളിച്ചിരിക്കുന്ന കല്ല് പോലും വിളിച്ചു പറയും ഇല്ലൽ ഗർക്കഥ റസൂലുള്ള പറഞ്ഞു അറക്കത് എന്ന് പറയുന്ന ഒരു ഒടിച്ച് ആ വൃക്ഷത്തിന്റെ പുറകെ ഒളിച്ചിരുന്ന് അത് വിളിച്ചു പറയൂല സഹോദരങ്ങളെ ഈ ഹദീസ് ഞാൻ പറയുമ്പോൾ പതിനാല് നൂറ്റാണ്ട് മുമ്പ് നിബിതങ്ങൾ പറഞ്ഞ രണ്ട് തരത്തിലുള്ള വർക്കൽ മരങ്ങളുണ്ട് അതിൽ ഒരു ഇസ്രയേലിൽ പോയി നോക്കിയാൽ വർക്കത എന്ന് പറയുന്ന വൃക്ഷം പഞ്ചവത്സര പദ്ധതിയിൽപ്പെട്ട് പെടുത്തി ഇസ്രയേൽ ഗവൺമെന്റ് മുഴുവനും ഇസ്രയേൽ മുഴുവനും വെച്ച് പിടിപ്പിച്ച് വളർത്തുകയാണ് എങ്ങാനും ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധമുണ്ടാവും അതിൽ ജോലി പോയവർക്കറിയാം അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ചിത്രമറിയുന്നവർക്കറിയാം അതാണ് പറഞ്ഞിട്ട് പൂർണ്ണമായി വിശ്വാസയോഗ്യമൊന്നുമല്ല വേറെ വേറെ ഇതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ഇതൊക്കെ ഈ മുന്നിൽ കാണുന്ന ഈ വരെ എടുത്ത് പാറ്റേണൊക്കെ വ്യത്യസ്ത ചെഞ്ചുറികളല്ലേ വ്യത്യസ്തമായിട്ടുള്ള വേറെ ദേശകർക്കുണ്ട് കാരണം ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയിരുന്നു രണ്ട് കേസുകൾക്ക് അപ്പൊ നമ്മൾ ഇടത് ഭാഗത്തുള്ള ചെറുതൊക്കെ ആ പന്തക്കാടുകളൊക്കെ അറബി വേറെ ദേശമുണ്ട് ഇത്രത്തോടെ വികാര വിക്ഷോഭത്തോടെ ഇംഗ്ലീഷ് പറയാം വീക്ക് മാഗസിനിൽ വന്നൊരു വാർത്തയാണ് സഹോദര വല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം വാഗ്ദാനം ചെയ്തതുപോലെ ഈ അനിവാര്യമായ പരാജയത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടിട്ട് വിജയത്തിന്റെ പേര് മുടക്കാൻ അതിന് പ്രാപ്തരായ ഒരു മുസ്ലിം പോലും ഇന്ന് ലോകത്തില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറപ്പാണ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലമായി പറയുമ്പോ ആ പ്രവാചകന്റെ മുന്നിലിരുന്നു കൊണ്ട് പ്രവാചകന്റെ വചനങ്ങൾ കേട്ട അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഉമർ ഫാറൂഖിനെ പോലെ ഉസ്മാനുബിന് അഫാനെ പോലെ അലിഗിൽ മുർത്തലാനെ പോലെ സൈദുബിന് അബീവക്കാസിനെ പോലെ ജഹസറിബിന് അബീ താലിബിനെ പോലെ അബ്ദുല്ലാഹിബിന് ഉമറിനെ പോലെയുള്ള ഹംസത്തുൽ കറാറിനെ പോലെയുള്ള തത്തുല്യമായ വ്യക്തിത്വമുള്ള ഒരു മുസ്ലിം ലോകത്തുള്ള നൂറ്റി അറുപത് കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളിൽ ഇല്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും രണ്ടാമത് അന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിനെ ഒരു വിജയത്തിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ ഭരണഘടനയായി അംഗീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം പോലും ലോകത്ത് നിലവിലില്ല അതുകൊണ്ട് മുഹമ്മദ് പ്രവചിച്ചു എന്നല്ലാതെ ആ പ്രവചനം പുലർത്താൻ പറ്റുന്ന മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലമയുടെ യഥാർത്ഥ അനുയായികൾ ലോകത്തില്ല എന്ന് ഞങ്ങൾ കുറപ്പാണെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ للذين عمل اليهود والذين أشركوا അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അഭാവത്തല്ലീന ആമനുള്ളഹൂത വല്ലതീന അശറക്കൂ ഓ നബിയെ ഇസ്ലാമിക സമൂഹത്തിനോട് അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് അവരാരെന്നറിയുമോ ആമനുഹൂത അവര് ജൂതന്മാരാണ് ജൂതന്മാരാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പതിനാല് നൂറ്റാണ്ട് മുമ്പ് മുന്നറിയിപ്പ് നൽകിയ എന്റെ സഹോദരങ്ങളെ ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ അവസാന വിജയത്തിന് വേണ്ടി ഇസ്ലാമിക സമൂഹത്തിനൊരു പുനരുദ്ധാന നായകനുണ്ടാകുമെന്ന് പറയുമ്പോ ആദ്യം നമ്മളൊന്ന് പൂർണ്ണ ചിന്തനത്തിന് തയ്യാറാകണം അള്ളാന്റെ റസൂല് പറഞ്ഞ ഇസ്ലാമിന്റെ വിധേയവെണ്ണിക്കൊരു മാറിക്കാണ് അതിന് പ്രാപ്തരായ എത്ര മുസ്ലിമീങ്ങളാ നമ്മുടെ ഇടയിലുള്ളത് അള്ളാഹു നമ്മളെ അതിന് പ്രാപ്തരാക്കി തരുമാറാകട്ടെ അള്ളാഹു അതിന് നമ്മളെ പ്രാപ്തരാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് പ്രാപ്തരായ ഒരു സമൂഹം ഉണ്ടാകണം എന്റെ ചെറുപ്പക്കാരാ നീയത്തിന് പ്രാപ്തനായി മാറേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകന്റെ മുമ്പിലിരുന്നത് പോലെ നമ്മൾ കൊടുക്കുന്ന ധാരാളം അബൂബക്കറുണ്ട് പക്ഷേ അബൂബക്കർ സിദ്ധിക്കില്ല നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ഉമറുണ്ട് പക്ഷേ ഉമറുബിന് ഖത്താബില്ല നമ്മുടെ കൂട്ടത്തിൽ ധാരാളം അലിയുണ്ട് പക്ഷേ അലിബിന് അബി താലിബില്ല നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ജയഫറുണ്ട് പക്ഷേ ജയഫർബിന് അബി താലിബില്ല സഹോദരങ്ങളെ നമുക്കായി മാറേണ്ടതുണ്ട് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ദൗത്യമേറ്റെടുക്കാൻ മറ്റു സമൂഹത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ തിരികൊളുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു എന്റെ ഇസ്ലാമിന്റെ വിജയ പതാക വെന്നിപ്പാറിക്കാണ് എന്റെ യുവാക്കളെ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് പകരം കിട്ടിയാലും എനിക്ക് അള്ളാഹിന്റെ ദീനിനപ്പുറം മറ്റൊന്നില്ലെന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഹുബൈബിന് അതിയറളി അള്ളാഹു താലാൻഹിവിനെ ഹുബൈബിന് അതിയറളി അള്ളാഹു താലാൻഹിവിനെ പോലെ ഒരു വലിയ സമൂഹം നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അതിന് നമ്മളെ പ്രാപ്തരാക്കി മാറ്റുമാറാകട്ടെ ലോകത്ത് ജീവിതത്തിൽ എന്ത് പകരം കിട്ടിയാലും അതിനു പകരം അള്ളാഹുവിന്റെ ദീനിനോളം പൊരുത്തത്തോളവും പകരമില്ല എന്ന് ചിന്തിക്കുന്ന ഹുബൈബിബിനെ അള്ളാഹു അള്ളാഹുദാലാജീവിനെ പോലെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുകയാ ആവേശത്തോടെ കേൾക്കുന്നതിനപ്പുറം ഇത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ലോകാവസാനത്തിന് മുമ്പ് ധ്രുവീകരണമാകുന്ന സാമൂഹിക സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ റോൾ എന്താണോ അത് ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട് പോലെ ബഹുമാനപ്പെട്ട ഹുബൈബിന് അദീറിയാഹു പോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഒരു സമയമൊന്ന് തള്ളിപ്പറയാൻ പറഞ്ഞപ്പോ ഇല്ല അള്ളാഹുവിന്റെ പ്രവാചകനെ ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ് കഴിമരത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ഹുബൈബിന് അദീറിയാഹു തലാൻഹിബിനെ പിടിച്ചു നിർത്തിയിട്ട് ഹുബൈബ് വിശുദ്ധമായി ഇസ്ലാമിനെ നീ ഒരു നിമിഷത്തിലേക്ക് തള്ളിപ്പറഞ്ഞാൽ അലൈക അലൈക വസീഉ ദുനിയാവ് അലൈക നഈമു ദുനിയാ അലൈക നഈമു ദുനിയാ അലൈക നഈമു ദുനിയാ നിനക്കൊന്നുകിൽ മദീനയിലോട്ട് മടങ്ങു പോകാം അതല്ലെങ്കിൽ ഈ ഭൂമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ കയ്യിലോട്ട് വെച്ചു തരാമെന്ന് പറഞ്ഞപ്പോ കടുമരത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോഴും എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക് രണ്ടിടക്കാലത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞ എനിക്കും മരിക്കാൻ പേടിയില്ല എനിക്കും മരിക്കാൻ പേടിയില്ല പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് രണ്ടിടക്കാലം സമയത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് കടിമര മുമ്പിൽ കിടന്ന് തൂങ്ങിയാടുമ്പോഴും ഭയാശങ്കകളില്ലാതെ യാതൊരുവിധ വൈമനസ്യമില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ടിടക്കാത്ത് നമസ്കരിച്ചുകൊണ്ട് കടിമരത്തിലോട്ട് കടന്നു പോകുമ്പോ ആ കടിമരത്തിലോട്ട് കടന്നു പോയ ഹുബൈബിന് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പേരിലല്ലോ അള്ളാഹിന്റെ വിശുദ്ധമായ ഖുറാന് സ്വാഗതം എന്റെ സഹോദരങ്ങളെ ധാരാളം ആളുകൾ ലോകത്ത് മരിച്ചു പോയിട്ടുണ്ട് ധാരാളം ആളുകളുടെ മരണം ലോകത്ത് കണ്ടു കണ്ടിട്ടുണ്ട് പക്ഷേ മരിക്കുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആൻ സ്വാഗതമോറിയ ഒരേ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതാരെന്നറിയുമോ ബഹുമാനപ്പെട്ട ഹുബൈബിന് അതിയറിയാഹു താരാൻഹുവാണ് ർബിക്ക് മറുപടിയാ ഉബൈബറിയാഹുത്തലാണ് കരുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ ഉബൈബറിയാഹു സ്വാഗതം പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആാന്റെ ആയത്തിറങ്ങിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാഗ്ദാനം പുലർത്താൻ പറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട് ഇസ്ലാമിക സമൂഹം അതിന്റെ കാലുഷ്യതയിലൂടെ നടന്നു പോകുമ്പോ ഇസ്ലാമിക സമൂഹം പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ പോകുമ്പോ ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ശത്രുപാളയത്തിന് പണപ്പുറപ്പെടപാട് നടക്കുമ്പോ ആ സമയത്തെ കൈബാലയത്തിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്ന പന്ത്രണ്ട് രാജ്യങ്ങൾ വന്ന അബുദാലികൾ എന്റെ സഹോദരങ്ങളെ ഇന്നലെ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ കഥയും പറഞ്ഞിട്ടാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ മുകളിലേക്ക് സാമ്രാജ്യത്തെ ശക്തികളുടെ പടയോട്ടം തുടങ്ങിയിരുന്നെങ്കിൽ അള്ളാണ്ട് റസൂല് പ്രവചിച്ച കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ അല്പനേരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അള്ളാണ്ട് റസൂലിന്റെ പ്രവചനങ്ങൾ പറയുമ്പോ പലരും അത്ഭുതത്തോടെ ഇന്നലെ കേട്ടിരുന്നു അള്ളാണ്ട് റസൂല് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നോട് പല സുഹൃത്തുക്കളും എന്നോട് ചുസ്താറെ പറഞ്ഞതൊക്കെ ശരിയാണോ ആയിരം വട്ടം ശരിയാണ് ആയിരം വട്ടം ശരിയാണ് അള്ളാന്റെ റസൂല് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചത് മുഴുവനും ലോകത്തൊരു സത്യമായി പുലർന്നു കാണുമ്പോ ബഹുമാനപ്പെട്ട അബുദാലുകൾ മുഴുവനും ഇമാമഹൃതിയെ കാണാൻ കർവാലയത്തിന്റെ മുറ്റത്തിരിക്കുമ്പോ ഇസ്ലാമിക ലോകത്തിന്റെ പരിതാവസ്ഥയുടെ കഥ പറയുമ്പോ ഒരാൾ പറയും അല്ലാണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്ലാമിക ലോകത്തിന്റെ പേരിൽ നരനായാട്ട് നടക്കുമ്പോ ഈ സമൂഹത്തെ ഒന്ന് കൈപിടിച്ച് നടത്താ ഈ സമൂഹത്തിനൊരു പുനരുദ്ധാരണ നായകന്മാർ വരും ആ നായകനാണ് ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് അവരിൽ ആരോടോ പറഞ്ഞു കൊടുക്കും ഇമാം മഹദി മദീനയിലെത്തിയിട്ടുണ്ട് എന്ന് അബുദാലുകൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുകയാണ് അബുദാലുകൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായ വരുമ്പോ തന്നെ അന്വേഷിച്ചിട്ട് ആളുകൾ വരുന്നു എന്നറിഞ്ഞ ഇമാം മഹദി ആ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലോട്ട് കിടക്കും അബദാറുകൾ മദീനയിലെത്തുമ്പോ ഇമാം മഹദി മക്കയിലേക്ക് പോയെന്നറിഞ്ഞ് അവര് മുഴുവനും അതാ മക്കയിലോട്ട് കടന്നു വരും അവര് മക്കയിലോട്ട് വരുമ്പോ ഇമാം മഹദി മദീനയിലേക്ക് പോകും അവര് വീണ്ടും മദീനയിലേക്ക് പോകുമ്പോ ഇമാം മഹദി അലൈഹി സ്വലാത്തു മക്കയിലേക്ക് വരും അവസാനം അബദാലുകൾ മുഴുവനും ഈ രാജ്യത്തിന്റെ പുനരുദ്ധാര നായകൻ പ്രവേശിച്ച് കൈവാറിയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അതാ കൈവാറിയത്തിന്റെ വാതിലിന്റെയും മക്കാമ ഇബ്രാഹിമിന്റെയും നടുവില് മുൾത്തസിമിലേക്ക് നെഞ്ചു നേർത്ത് വെച്ചിട്ട് ഇങ്ങി പൊട്ടിക്കരയുന്ന ഇങ്ങി പറ്റി പറയുന്ന നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോ ആ സമയത്ത് അബുദാലികൾ പറയും ഇതിമാ മഹതിയാണ് ഇതിമാ മഹതിയാണെന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നില്ല ഞാൻ മഹതിയല്ല ഞാനിമാ ഞാൻ ഞാനിമാ മഹതിയല്ല എന്ന് അദ്ദേഹം നിരാകരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാ ഇമാം മഹദി എന്നറിയോ അള്ളാന്റെ റസൂല് പറഞ്ഞു ഇമാം മഹദി ആ ഇമാം മഹദി ഒരു സാധാരണ മനുഷ്യനാണ് എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹദി ഇസ്മുഹു മുഹമ്മദ് ഇമാം മഹദിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അയക്കുക എന്നാണ് അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കത്തനം ഫാത്തിമാറിയാഹുത്തലാണിന്റെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ അലി അള്ളാഹുത്തലാണിന്റെ വംശപരമ്പരയിൽ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹദി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞ അടയാളങ്ങൾ നോക്കുമ്പോ റസൂലുള്ള ഇമാമഹദിയുടെ കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇരുനിറമാണ് നെരിഞ്ഞു നീണ്ട നാശികയുള്ള വലിപ്പമുള്ള നീണ്ട പുരികമുള്ള വിശാലമായ വ്യക്തിത്വമുള്ള സുറുമയിട്ടതുപോലെ തോന്നുന്ന നയനാനന്ദകരമായ കണ്ണുകളുള്ള നല്ല സുന്ദരമായി തിളങ്ങുന്ന പല്ലുകളോടെ തിങ്ങിയ താടിയുള്ള തിളങ്ങുന്ന മുഖമുള്ള ഇരുനിറമുള്ള ഒരു മനുഷ്യനാണ് ഇമാം മഹതി എന്ന് പ്രവാചകൻ പറഞ്ഞ അടയാളം നോക്കുമ്പോ അതാ കൈവാലയത്തിന്റെ കിള്ളയുടെ നടുവില് മക്കാമിന്റെയും കൈവാലയത്തിന്റെ വാതിലിന്റെയും നടുവിൽ തേങ്ങിക്കറിയുന്ന നാപ്പതോടടുത്ത പ്രായമുള്ള ഒരു മനുഷ്യനെ അബുദാലുകളെ കണ്ടെത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂര് വന്ന് ഇമാം മഹദി ആരാ ഇമാം മഹദി വഹുവ റജുലുൻ ആദിയുൻ ഇമാം മഹദി ഒരു സാധാരണ മനുഷ്യനാണ് പ്രവാചകന്റെ പറച്ചിലനുസരിച്ച് ഇമാം മഹദി ഇപ്പോൾ തന്നെ ലോകത്തെവിടെയെങ്കിലും ജീവിച്ചിരിക്കാം ബഹുവറദുലുൻ ആദിയുൻ ഒരു സാധാരണ മനുഷ്യൻ ഇസ്മുഹു മുഹമ്മദ് ഇമാം മഹദിയുടെ പേര് യഥാർത്ഥ പേര് മുഹമ്മദ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം ഇമാം മഹദി കഴബാലയത്തിൽ വെച്ചിട്ടാണ് അബദാലുകൾ ഇമാം മഹദിയെ കണ്ടുമുട്ടുക ഇനിയാണ് ലോകാവസാനത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ തുടങ്ങുക ഇന്നലെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ട പണ്ടൊക്കെ വലത്തെ ചെവിക്കട കേട്ട ഇടത്തെ ചെവിക്കട ഇറങ്ങിപ്പോകും ഇപ്പൊ ലോകത്തിന് വേഗത കൂടി ഇപ്പൊ വലത്തെ ചെവിക്കട കേട്ട ആ ചെവിക്കട തന്നെ അങ്ങ് ഇറങ്ങിപ്പോകും അപ്പുറത്തോട്ടൊന്നും പോവില്ല ഇന്നലെ നമ്മൾ ഇമാം മഹദി അന്വേഷിച്ച് പോകുന്നത് വരെയല്ലേ പറഞ്ഞത് ഇന്നലെ വരാത്തവർക്ക് ചിലപ്പോൾ ഒരു തുടർച്ച കിട്ടൂല പക്ഷെ ഇനിയും ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നിന്നാൽ ഈ വിഷയം ഒരിടത്തും തീരില്ല ഇമാം മഹദി കഴിവാലയത്തിൽ വെച്ച് വരും എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനം ഇതിനു മുമ്പൊരു വ്യാജ മഹദി വന്നിട്ടുണ്ട് ഇതിനു മുമ്പൊരു വ്യാജ മഹദി വന്നിട്ടുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി എന്ന് പറയുന്ന മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൽബാലയത്തിലേക്ക് ഇടിച്ചു കയറി ഹറം ഷെരീഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ഇമാം മഹദിയാണെന്ന് സ്വയം അയാൾ പ്രഖ്യാപിച്ചു മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹുത്താനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രാവിലെ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഹറം ഷെരീഫിൽ സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആയുധധാരികളായ കുറെ അനുയായികളുമായി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹുത്താനി ഹറം ഷെരീഫിലേക്ക് ഇരച്ചു കയറുകയും സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരുന്ന മസ്ജിദുൽ ഹറാമിലെ ഇമാമിനെ പിടിച്ചു മാറ്റി ആ ഭാഗത്തിരുന്ന് മൈക്കെടുത്ത് കൈതിൽ വെച്ചിട്ട് അബൂ മുഹമ്മദുൽ കഹത്താനി ഞാൻ ഇമാം മഹദിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ മുഴുവനും ഞങ്ങൾ ഇദ്ദേഹം ഇമാം മഹദിയാണെന്ന് സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹത്തെ വാസ്തവീകരിക്കുകയും ഇത് നടന്നിട്ട് അധികം വർഷവുമായിട്ടില്ല വെറും മുപ്പത് വർഷമായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് കടന്നു വന്ന അയാൾ വസ്തുതിൽ ഹറാമ് പിടിച്ചടക്കി വിശുദ്ധമായ ഹറം ശരീഫിന് സുബഹി നമസ്കാരം നടത്തി ഇമാമിനെ പിടിച്ചു മാറ്റി മൈക്കെടുത്തു വെച്ച് ഞാനാണ് ഇമാം മഹദി എന്ന് സ്വയം പ്രഖ്യാപിച്ച Abu Muhammad Qahtani Muhammad bin അബ്ദുല്ലാഹിൽ കഹുത്താനി അവസാനം ഇസ്ലാമിക സമൂഹം മുഴുവനും അസ്ത്രപ്രദ്ധയോടെ നോക്കിയിരിക്കുമ്പോ സമാധാനത്തിന്റെ ഭവനമായ ഹറം ശരീഫിൽ അവലം നിർഭയത്വത്തിന്റെ നാടെന്നുള്ളാന്റെ ഖുറാൻ വിശദീകരിച്ച മറ്റൊരു ഹറാമിന് വെടിവെച്ച മുടങ്ങുകയാണ് സുരക്ഷാ ഭടന്മാരുടെ തോക്കുകൾ വർദ്ധിക്കുകയാണ് കുറെ സമയത്തോളം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമാധാനത്തിന്റെ ഭൂമി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ഭൂമി നിർഭയത്വത്തിന്റെ ഭൂമി ഇതാവിന്റെ കാതകനെ കണ്ടാൽ പോലും പകരം ചോദിക്കാൻ കഴിയാത്ത വിശുദ്ധമായ ഹറം ശരീഫിന്റെ ഭൂമിയിൽ വെടിവെച്ച മുടങ്ങി സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റിട്ട് അബ്ദുല്ലാഹിബിനും മുഹമ്മദിന് അബ്ദുല്ലാഹിൽ കരുത്താനിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഹറം ശരീഫിൽ പിടഞ്ഞു വീടുമ്പോ പതിനാല് നൂറ്റാണ്ടും വല്ലാത്ത റസൂല് പറയുകയാണ് മക്കാ നഗരത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരും അവൻ ഹറമിലോട്ട് കിടക്കും അവൻ കൊല ചെയ്യപ്പെടും അവനെ ആരും വിശ്വസിക്കുകയില്ല രണ്ടാമതൊരാൾ ഹറമിലേക്ക് വരും രണ്ടാമത്തെ ആൾ ദേവാലയത്തിന്റെ വാതിലിൽ നിൽക്കുമ്പോ ലോകത്തുള്ള അപതാലുകൾ അയാളുടെ കയ്യിൽ പിടിച്ചു വയ്യത്ത് അത് അബൂ മുഹമ്മദ് കഹുത്താനയുടെ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹുത്താനയുടെ വരവിനെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ അതേ പ്രവചനം തന്നെ സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകം കണ്ടതാണ് അബ്ദുൾ മുഹമ്മദ് ബിൻ അബ്ദുൽ കഹത്താനിയുടെ വരവോടുകൂടി യഥാർത്ഥ മഹദി അലൈഹി സ്വലാത്തു വരിക കൈബാറിയത്തിന്റെ വാദന്റെയും മക്കാമ ഇബ്രാഹിമിന്റെയും പുറകില് അവതാളുകൾ ചെന്നിട്ട് പറയും ഇല്ല നിങ്ങൾ നിരാകരിക്കണ്ട നിങ്ങളിമാ മഹതിയാണ് നിങ്ങളിമാ മഹതിയാണ് എന്ന എല്ലാ അടയാളവും നിങ്ങളിൽ നിങ്ങൾ കാണുകയാണെന്ന് പറയുമ്പോ ഉമാമഹുതി ഏറ്റെടുക്കുകയില്ല ഉമാമഹുതി പറയുന്നില്ല ഞാൻ മഹുതിയല്ല മഹുതിയല്ല മഹുതിയല്ല അവസാനം അല്ലാണ്ട് റസൂല് പറയുന്നു പന്ത്രണ്ട് രാജ്യങ്ങൾ വന്ന അബുദാലുകൾ അദ്ദേഹത്തോട് പറയും ഉമാ അല്ലാണ്ട് റസൂല് നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ ഞങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ രക്തം നിങ്ങളുടെ ആളുകളാണ് നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഇനി ആരാണ് ബാക്കിയുള്ളതെന്ന് ചോദിക്കുമ്പോ ഇമാമഹദി കൈവാളയത്തിന്റെ വാതിലിൽ ഒരു കൈ വിളിച്ചിട്ട് വലത്തേക്ക് ഇമാമഹദി അവരുടെ മുമ്പിലോട്ട് നിൽക്കുമ്പോ ആ പണ്ഡിതന്മാർ മുഴുവനും ഇമാമഹദിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഭയത്ത് ചെയ്യും ആ സമയത്ത് ആകാശത്ത് നിന്ന് രശരീരുണ്ടാകും ഇത് ഇമാം മഹദിയാണ് ഇത് നിയോഗിച്ച ഇമാം മഹദിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ അള്ളാന്റെ പ്രവാചകൻ പതിനാല് നൂറ്റാണ്ട് കൊണ്ട് ചോദിച്ചു പത്രേ കൈപയുഹിലിക്കു യുഹിലിക്കു ഹാദിഹിൽ ഉമ്മ കൈപയുഹിലിക്കു യുഹിലിക്കു ഹാദിഹിൽ ഉമ്മ ഈ ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ ആർക്കാണടാ കഴിയുക കാരണം എന്തെന്നറിയുമോ അനൗവലുഹാ അതിന്റെ തുണക്കക്കാരൻ ഞാനാണ് ഇതിന്റെ മധ്യത്ത് നിൽക്കുന്നത് ഇമാ മഹുദിയാണ് വൈസാ ഇതിന്റെ അവസാനത്ത് നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയാണ് മുമ്പിൽ നിൽക്കുന്നത് ഞാനാണടാ നടുവിൽ താങ്ങി പിടിക്കുന്നത് ഇമാ മഹതിയാണടാ ഇതിന്റെ അവസാനം നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയാണടാ സമൂഹത്തെ നശിപ്പിക്കാൻ കഴിയുക ആർക്കാണെന്റെ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ കഴിയുക എത്ര അപൂർവൈബുകൾ ജനിച്ചാലും എത്ര ഖുർആാനുകൾ പിച്ചിച്ചിന്തിയാലും എത്ര മുസ്ലിമീങ്ങളുടെ ശിരസത്തെ കബന്ധങ്ങൾ കൊണ്ട് പ്രയോട്ടം നടത്തിയാലും ഏതൊക്കാണ് ബോംബുകൾ വർദ്ധിച്ചാലും എത്ര നാപ്പാം ബോംബുകൾ ഉണ്ടായാലും ആയിരക്കണക്കിന് ബോംബുകൾ സംവിധാനിക്കുന്ന പെന്തകൻ എത്ര കുതിച്ചു തീർന്നാലും എന്റെ സമുദായത്തെ നശിപ്പിക്കാൻ എന്റെ സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ തുടച്ചു മാറ്റാൻ ഒരു മനുഷ്യനും കഴിയില്ല കാരണം ഇതിന്റെ തുടക്കത്തിൽ നിൽക്കുന്നത് ഞാനല്ലയോ മദ്യം താങ്ങുന്നത് മഹുതിയല്ലയോ അവസാനം നിൽക്കുന്നത് റൂഹുല്ലാദീസയല്ലയോ എന്നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ ലോകം മുഴുവനും വാർത്ത പരരുകയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതു ഇമാമായി ഇമാം മഹദി വരികയാണ് ലോകരാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇമാം മഹദിയെ ബയ്യത്ത് ചെയ്യുന്നു ലോകം മുഴുവനും ഇസ്ലാമിന്റെ തണലിലോട്ട് കടന്നു വരുന്നു എല്ലായിടത്തും ശാന്തിയും സമാധാനവും തിരിച്ചു വരുന്നു മർദ്ദനങ്ങൾക്ക് വിരഹം ഇടപെടുന്നു പിന്നീട് മർദ്ദനങ്ങളില്ല പിന്നീട് പീഡനങ്ങളില്ല ശത്രുക്കളില്ല ലോകം മുഴുവൻ ഇമാ മഹതിയുടെ കീഴിൽ ഒരു കള്ളമില്ല പൊളിവചനമില്ല അശാന്തിയില്ല വൈതരണികളില്ല കലാപങ്ങളില്ല കാലുഷ്യതകളില്ല ഒന്നുമില്ലാതെ ഇമാം മഹദിയുടെ പുറകിൽ ലോകം മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ ഇമാം ലോക മുസ്ലിമീങ്ങളുടെ നായകനായി ഇമാം ഭരണം നടത്താൻ തുടങ്ങുമ്പോ അതാ ഇമാം വകവരുത്താൻ വേണ്ടി യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ഏതാണ്ട് തൊണ്ണൂറ്റാറായിരത്തോളം വരുന്ന ആളുകൾ തൊണ്ണൂറ്റാറായിരത്തോളം വരുന്ന ആളുകൾ ഇമാം കൊന്നെടുക്കാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെടും ആ സൈന്യം എട്ട് ഭാഗമായിട്ടായിരിക്കും വരിക എട്ട് പേര് കൊടിപിടിക്കും കൊടുക്കും ഓരോ കൊടിയുടെ കീഴിലും പന്ത്രണ്ടായിരം പേര് വെച്ച് തൊണ്ണൂറ്റാറായിരം പേര് ഇമാ മഹദിയെ കൊന്നെടുക്കാൻ യാത്രയാകുമ്പോ പന്ത്രണ്ട് അബദാലുകളും ഇമാ മഹദിയെ വയ്യത്തുകയുടെ മുസ്ലിമീങ്ങളും ഇമാ മഹദി അവരോട് പോരാടും ആ പോരാട്ടത്തിന്റെ നടുവിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനൊടുവിൽ ഇമാമകതി തൊണ്ണൂറ്റാറായിരത്തോളം വരുന്ന ജീവസമൂഹത്തെ സമൂഹത്തെ തകരത്ത് തരിപ്പണമാക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞു ഇമാം മഹദിയെ വകവരുത്താൻ തൊണ്ണൂറ്റാറായിരത്തോളം വരുന്ന സൈന്യം എട്ട് പേര് കൊടിപിടിക്കും ഓരോ കൊടിയുടെ കീഴിലും പന്ത്രണ്ടായിരം പേരുണ്ടാകും ഈ സംഭവത്തെയാണ് ഇമാം മഹദി അവരോട് യുദ്ധം ചെയ്യും നാല് ദിവസം ആ യുദ്ധം നീണ്ടു നിൽക്കും ഈ യുദ്ധത്തിനാണ് ഹർ മജ്ദൂൽ എന്ന് പറയുന്നത് ഈ ഹർ മജ്ദൂൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളാണ് അവരുടെ ബൈബിളിൽ ഹർ മജ്ദൂനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട് ഭൂതങ്ങൾ അവരെ ഹെർ മഹദോൻ എന്ന് പേരുള്ള സ്ഥാനത്ത് കൂട്ടിച്ചേർത്തു എന്ന് ബൈബിളിന്റെ വെളിപാട് പുസ്തകത്തിൽ ഹർ മജ്ദൂൻ എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും ഇമാം മഹദി തന്റെ എതിരാളികളെ പരാജയപ്പെടുത്തും എന്ന് അത് ഈസാ നബിയുടെ വരവിന് തൊട്ടു മുമ്പാണ് അതോടുകൂടിയാണ് ഈസാ നബി ലോകത്തോട്ട് തിരിച്ചു വരുന്നത് എന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രൈസ്തവരാണ് അതുകൊണ്ട് തന്നെ അവർ ബൈബിളിൽ ഹെർ മഹദോൻ എന്നാണ് ഈ വാക്കിന് പറയുന്നത് അറബി ഭാഷയിൽ ഹർ മജ്ദൂൻ എന്ന് പറയും ഹർ മജ്ദൂൻ എന്ന് പറഞ്ഞാൽ ഹർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പർവ്വതമെന്നാണ് എന്നാണ് മജ്ദൂൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ മജ്ദൂൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്ത് വെച്ച് ഇമാം മഹദിയുമായി നടക്കുന്ന ഈ യുദ്ധത്തെയാണ് ഹർ മജ്ദൂൻ എന്ന് പറയുക ഈ ഹർ മജ്ദൂന് ശേഷമാണ് ഈസാ നബി ലോകത്തോട്ട് വരുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇപ്പോഴും oh Jesus come oh Jesus come യേശുവെ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സ്വീകരിക്കുക അള്ളാന്റെ റസൂല് പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് നോക്കി ഇനി ഈ പ്രവചനത്തെക്കുറിച്ച് പറയുന്നത് സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്റർ അക്രമത്തോടു കൂടിയാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ഇസ്ലാമിക സമൂഹത്തിനെതിരെയുള്ള ധ്രുവീകരണം ഉണ്ടാകുന്നതെന്ന് നോസ്ട്രാഡമസ് പണ്ട് പ്രവചിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നോസ്ട്രാഡമസ് അറിയൂ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ പ്രവചകനാണ് പ്രവചകൻ പ്രവാചകനല്ല പ്രവചകൻ പല നടക്കാനിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ പ്രവചിച്ച ഒരാളാണ് നൊസ്ട്രാഡമസ് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഏറ്റവും കാളുകൾക്ക് മുമ്പേ നൊസ്ട്രാഡമസ് പ്രവചിച്ചിരുന്നു അയാൾ പ്രവചിച്ച സമയത്ത് തന്നെ ഒന്നാം ലോകമഹായുദ്ധവും നടന്നു രണ്ടാം ലോകമഹായുദ്ധവും നടന്നു നൊസ്താഡമസിന്റെ പ്രവാ പ്രവചനത്തിന്റെ അതേ സമയത്ത് തന്നെയാണ് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും നടക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് നസ്റ്റാഡമസ് പ്രവ പ്രവചിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ഡേ ഡിസംബർ അക്രമമൊക്കെ നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നൊസ്റ്റാഡമസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പ്രവചിച്ചു യൂറോപ്പിൽ വലിയ ഉയരമുള്ള ഒരു ടവർ അതിന്റെ ഇടതു പുതുനൂറ്റാണ്ടിലെ ഒമ്പതാം മാസം ആ ഒമ്പതാം മാസത്തിൽ നാൽപ്പത്തഞ്ച് നിലയ്ക്കുമേൽ മരണത്തിന്റെ ദൂതൻ ആകാശത്തെ അഗ്നിസമാനമാക്കും യോർക്ക് പട്ടണത്തിലെ പുതിയ പട്ടണത്തിൽ പുകപടലം നിറയും ടവർ നിലം പതിക്കും കോട്ട നിലം പരിശാകുന്നതോടുകൂടി രാജ്യത്തെ പരമാധികാരി പരമാധികാരി പറയും മൂന്നാം ലോകമഹായുദ്ധം ആഗതമായി സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്റർ അക്രമണം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നൊസ്താടമസ പ്രവചിക്കുകയാണ് പുതുനൂറ്റാണ്ടിലെ ഒമ്പതാം മാസം ന്യൂയോർക്കിലെ നാൽപ്പത്തഞ്ച് നിലയുള്ള യോർക്ക് പട്ടണത്തിലെ കെട്ടിടത്തിന്റെ മുകളിൽ മരണദൂതൻ അഗ്നിയുടെ ചിറകുമായി കടന്നുവരും പ്രസ്താടമസിന്റെ പ്രവചനം തന്നെ അറബി ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമ്മളൊക്കെ അവഗണിച്ചു പോയ സത്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ ഒഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊരു തുടർ വിഷയമാണിത് മാ മഹദിയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നത് യമനിൽ നിന്നും ഇറാഖിൽ നിന്നും വരുന്ന സൈന്യത്തെ ബഹുമാനപ്പെട്ട ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം തോട്ടോടിക്കും ഇമാം മഹദിയുടെ ഭരണത്തിന്റെ കീഴില് രാജ്യം മുഴുവന് സമാധാനവും നീതിയും എല്ലാം പുലരും ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആശ്വാസത്തോടെ തങ്ങളുടെ കട്ടകാലങ്ങൾ കറുതിയായി വറുതിയായി എന്ന ആഗ്രഹത്തോട് ലോകത്തുള്ള മുഴുവൻ ആളുകളും വലിയ ആഗ്രഹത്തോടെ കടക്കുമ്പോഴാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽ ഏറ്റവും വലിയ അച്ഛനിഭാഗം പോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്തിന ഇമാം മഹദി അലിഹി വസ്സലാം ഇമാം മഹദി അലിഹി വസ്സലാം ഇസ്ലാമിക സമൂഹത്തിന് സുസ്ഥിരമായ ഭരണം കൊടുക്കുമ്പോഴാണ് അസനിപാതം ചെയ്തതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്തിന ഇസ്ലാമിക സമൂഹം ഒരു നടുക്കത്തോടെ മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്തന എന്നുള്ള അതിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ